അധ്യായം ഇരുപത്തി ഒന്ന് അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലയാസാരിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും ഇസ്രയേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു കനാൻ ദേശത്ത് ഷീലോവിൽ വെച്ച് അവരോട് യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നാറെ ഇസ്രയേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പനപ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കുപ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് യഹൂദ ഗോത്രത്തിലും ഷിമയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ പതിമൂന്ന് പട്ടണം കിട്ടി കെഹാത്തിന്റെ ശേഷം മക്കൾക്ക് എഫ്രൈം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം പത്തു പട്ടണം കിട്ടി ഗർഷോന്റെ മക്കൾക്ക് ഇസാഖാർ ഗോത്രത്തിലും ആശർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം പതിമൂന്ന് പട്ടണം കിട്ടി മെരാരിയുടെ മക്കൾക്ക് കുടുംബം കുടുംബമായി രൂപൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും കൂടെ പന്ത്രണ്ട് പട്ടണം കിട്ടി യഹോവ മോശമുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കൾ ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു അവർ യഹൂദ മക്കളുടെ ഗോത്രത്തിലും ഷിമയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു അവ ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്ക് കിട്ടി അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്ക് വന്നത് യഹൂദ മലനാട്ടിൽ അവർ അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോനും അതിനെ ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യഫൂന്യയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു ഇങ്ങനെ അവർ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് കൊല ചെയ്തവന് സങ്കേത നഗരമായ ഹെബ്രോനും അതിന്റെ പുൽപ്പുറങ്ങളും ലിബ്നയും അതിന്റെ പുൽപ്പുറങ്ങളും യത്തീരും അതിന്റെ പുൽപ്പുറങ്ങളും എസ്തേമോവയും അതിന്റെ പുൽപ്പുറങ്ങളും പോലോനും അതിന്റെ പുൽപ്പുറങ്ങളും ദബീരും അതിന്റെ പുൽപ്പുറങ്ങളും അയ്യീനും അതിന്റെ പുൽപ്പുറങ്ങളും യുത്തയും അതിന്റെ പുൽപ്പുറങ്ങളും ബെസ്സമേഷും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ ആ രണ്ട് ഗോത്രങ്ങളിൽ ഒമ്പത് പട്ടണവും ബെന്യാമീൻ ഗോത്രത്തിൽ ഗിബയോനും അതിന്റെ പുൽപ്പുറങ്ങളും ഗേബയും അതിന്റെ പുൽപ്പുറങ്ങളും അനാഥോത്തും അതിന്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും കൊടുത്തു അഹരോന്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്ക് കെഹാത്യ കുടുംബങ്ങൾക്ക് തന്നെ നറുക്കുപ്രകാരം കിട്ടിയ പട്ടണങ്ങൾ എഫ്രൈം ഗോത്രത്തിൽ ആയിരുന്നു എഫ്രൈം നാട്ടിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഷേഖേമും അതിന്റെ പുൽപ്പുറങ്ങളും ഗേസരും അതിന്റെ പുൽപ്പുറങ്ങളും കിപ്സയും അതിന്റെ പുൽപ്പുറങ്ങളും ബെത് ഹോരോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ദാൻ ഗോത്രത്തിൽ എൽത്തക്കയും അതിന്റെ പുൽപ്പുറങ്ങളും ഗിബേത്തോനും അതിന്റെ പുൽപ്പുറങ്ങളും അയ്യാലോനും അതിന്റെ പുൽപ്പുറങ്ങളും ഗത്ത് റിമ്മോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും മനശയുടെ പാതിഗോത്രത്തിൽ താനാക്കും അതിന്റെ പുൽപ്പുറങ്ങളും ഗത്തിരിമ്മോനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ടു പട്ടണവും അവർക്ക് കൊടുത്തു ഇങ്ങനെ കെഹാത്തിന്റെ ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി പത്തു പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗർഷോന്റെ മക്കൾക്ക് മനശിയുടെ പാതിഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ബാഷാനിലെ ഗോലാനും അതിന്റെ പുൽപ്പുറങ്ങളും ബേയസ്തരയും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ രണ്ടു പട്ടണവും ഇസാഹാർ ഗോത്രത്തിൽ കിഷിയോനും അതിന്റെ പുൽപ്പുറങ്ങളും ദാബേരത്തും അതിന്റെ പുൽപ്പുറങ്ങളും യർമൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും ഏൻഗന്നീമും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും അഷർ ഗോത്രത്തിൽ മിഷാലും അതിന്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിന്റെ പുൽപ്പുറങ്ങളും ഹെക്ലത്തും അതിന്റെ പുൽപ്പുറങ്ങളും രഹോബും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും നഫ്താലി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഗലീലയിലെ കേദശും അതിന്റെ പുൽപ്പുറങ്ങളും ഹമ്മോത്ത് ദോരും അതിന്റെ പുൽപ്പുറങ്ങളും കർത്താനും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ മൂന്ന് പട്ടണവും കൊടുത്തു ഗർശോന്യർക്ക് കുടുംബം കുടുംബമായി എല്ലാം കൂടി പതിമൂന്ന് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ശേഷം ലേവ്യരിൽ മരാജ്യ കുടുംബങ്ങൾക്ക് സെബൂലുൻ ഗോത്രത്തിൽ യോക്നേയാമും അതിന്റെ പുൽപ്പുറങ്ങളും കർത്തയും അതിന്റെ പുൽപ്പുറങ്ങളും ദിംനിയും അതിന്റെ പുൽപ്പുറങ്ങളും നഹലാലും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും രൂപൻ ഗോത്രത്തിൽ ബേസരും അതിന്റെ പുൽപ്പുറങ്ങളും യഹ്സയും അതിന്റെ പുൽപ്പുറങ്ങളും കെദേമോത്തും അതിന്റെ പുൽപ്പുറങ്ങളും മേഫാത്തും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ നാല് പട്ടണവും ഗാതുഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഗിലയാദിലെ രാമൂത്തും അതിന്റെ പുൽപ്പുറങ്ങളും മഹനയീമും അതിന്റെ പുൽപ്പുറങ്ങളും ഹെഷ്ബോനും അതിന്റെ പുൽപ്പുറങ്ങളും യസ്സേരും അതിന്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ എല്ലാം കൂടി നാല് പട്ടണവും കൊടുത്തു അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മെരാര്യർക്ക് നറുക്കുപ്രകാരം കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എല്ലാം കൂടി പന്ത്രണ്ട് ആയിരുന്നു ഇസ്രയേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി നാൽപ്പത്തെട്ട് പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി ഈ പട്ടണങ്ങളിൽ ഓരോന്നിനു ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു യഹോവ ഇസ്രയേലിന് തനവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു അവർ അത് കൈവശമാക്കി അവിടെ കുടിപാർത്തു യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു യഹോവ ഇസ്രയേൽ ഗ്രഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃത്താവാകാതെ സകലവും നിവർത്തിയായി